മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഭാരതീയ ചിന്താധാരകൾ പഠിക്കാനും കേൾക്കാനും ഒക്കെ ഒരു രസമുണ്ടല്ലേ ശരിക്ക് ശാസ്ത്രത്തിൻ്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നാടിനെക്കുറിച്ച് മനസ്സിലാക്കാൻ എത്ര എളുപ്പമാണെന്നറിയോ എളുപ്പം മാത്രമല്ല രസകരമാണ് കൂടുതൽ കൂടുതൽ അറിയണമെന്നും തോന്നും പാലക്കാട് എ സി വിയിൽ നിരന്തരം പല പ്രഭാഷണങ്ങളും എൻ്റെ ഇത് വിൽക്കാറുണ്ട് അത്രേ ഇപ്പോൾ എ സി വിയിലെ പ്രവർത്തകർക്ക് ധാരാളം ടെലിഫോൺ കാൾ വരാറുണ്ട് ഒരു കാരണവശാലും അത് ബ്രേക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു അവരെന്നോട് പറയാറുണ്ട് ഈ ഒരു പ്രഭാഷണത്തിന് കാത്തിരിക്കുന്ന പതിനായിരങ്ങളുണ്ട് പാലക്കാട് ജില്ലയിൽ എന്നാണ് അത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് എന്താ സന്തോഷം തോന്നുക നമ്മുടെ നാടിൻ്റെ പൈതൃകം അന്ധവിശ്വാസമാണ് ദുരാചാരമാണ് പിന്തിരിപ്പനാണ് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ കുറേ കാലം പറഞ്ഞു നടന്നു പറഞ്ഞു നടക്കുന്നവരുടെ കൂട്ടത്തിൽ നടന്നു നമ്മുടെ നാടിനെ നമ്മൾ അവഹേളിച്ചു നമ്മുടെ നാടിനെ ഇടിച്ച് താഴ്ത്തുന്ന വിധം അപഹാസ്യമാം വിധം കളിയാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത ഇതെല്ലാം തിരിച്ചു വരും എന്നുള്ളതാണ് മറ്റു പല നാട്ടിലും അങ്ങനെ ഒരു പ്രത്യേകതയില്ല ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോഴെല്ലാം അധർമ്മം വളരുമ്പോഴെല്ലാം ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ കാലാകാലത്തിൽ ആവശ്യമുള്ളത് സംഭവിക്കും എന്ന രീതിയിൽ നമുക്ക് ഈ നാടിൻ്റെ പൈതൃകം തിരിച്ചു വരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും ഭാരതത്തിലെ ക്രിസ്ത്യാനികളിൽ മുസ്ലിങ്ങളിൽ ഹിന്ദുക്കളിൽ യുക്തിവാദികളിൽ നിരീശ്വരവാദികളിൽ പുരോഗമനവാദികളിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളിലും ഒരു അസാധാരണമായ മാറ്റം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക എന്താണ് അവരിത്രയും കാലം ധരിച്ചതും പ്രചരിപ്പിച്ചതും എല്ലാം ശരിയാണോ ഇതിനപ്പുറത്തൊരു ശാശ്വത സത്യമില്ലേ ഈ ഭാരതം എന്തുകൊണ്ട് മരിച്ചില്ല മറ്റെല്ലാ സംസ്കാരങ്ങളും മരിച്ചിട്ടും മറ്റെല്ലാ സിവിലൈസേഷനും മണ്ണോട് ചേർന്ന് കഴിഞ്ഞിട്ടും ഈ സംസ്കാരം മാത്രം മരിക്കാത്തത് എന്താണ് നശിക്കാത്തത് എന്താണ് എന്ന് ആരെങ്കിലും ആരോടെങ്കിലും ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ പറയാൻ എന്താണ് ശാശ്വത സത്യമായിട്ടുള്ളത് ശാസ്ത്രവും നിരന്തരമായ സത്യങ്ങളും ഒരുമിച്ച് ചേർന്നത് എല്ലാ മാനവരാശിക്കും പ്രയോജനമുള്ളത് ദേശത്തിനും കാലത്തിനും അതീതമായത് ഒരിക്കലും നശിക്കില്ല മരിക്കില്ല അതുകൊണ്ടാണ് ഭാരതം നിലനിൽക്കുന്നത് ഭാരതത്തിൽ വിവിധ വീക്ഷണങ്ങളുണ്ട് എല്ലാം ഭാരതീയർ സ്വീകരിച്ചു അതുപോലെ തന്നെ ഭാരതത്തിൽ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അതും ഭാരതീയർ സ്വീകരിച്ചു ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതും ഭാരതീയർ ഇതിൽ പറഞ്ഞില്ല സദ്വ്യാഖ്യാനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതും ഭാരതീയർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു അതെല്ലാം ഭാരതത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് ഭാരതത്തിൻ്റെ അറിവുകളുടെ അഗാധ തലം അത് ശാസ്ത്രത്തിൻ്റെ തലമാണെങ്കിലും ആത്മീയതയുടെ തലമാണെങ്കിലും രണ്ടും ചെന്ന് കൺവർജ് ചെയ്യുന്ന പോയിൻ്റാണ് അദ്വൈതം അതിൻ്റെ മുമ്പിലുള്ള അവസ്ഥയാണ് ദ്വൈതം അപ്പം എങ്ങനെയാണ് ഈ ദ്വൈതം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഒരാൾക്ക് ഈസ്റ്റ് ഫോർട്ടിലേക്ക് വരണമെന്ന് വിചാരിക്കുക കിഴക്കേ കോട്ടയിലേക്ക് വരണമെന്ന് വിചാരിക്കുക കിഴക്കേ കോട്ട എന്ന പോയിൻ്റ് ഒറ്റെണ്ണേ ഉള്ളൂ രണ്ടെണ്ണം ഇല്ല അത് അദ്വൈതമാണ് കിഴക്കേ കോട്ട തിരുവനന്തപുരത്ത് അദ്വൈത ബിന്ദുവാണ് പക്ഷേ ആ കിഴക്കേക്കോട്ടയിലേക്ക് വരാനുള്ള വഴികളോ അത് അദ്വൈതമല്ല ഒരെണ്ണമല്ല ഒന്നിൽ കൂടുതലുണ്ട് കോട്ടയത്തു നിന്ന് വരുന്നവർക്ക് വേറെ വഴിയാണ് കൊല്ലത്തു നിന്ന് വരുന്നവർക്ക് വേറെ കന്യാകുമാരി നിന്ന് വരുന്നവർക്ക് വേറെ ചെങ്കോട്ടയിൽ നിന്ന് വരുന്നവർക്ക് വേറെയാണ് അതുപോലെ തന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് ശംഖുമുഖത്തു നിന്നും കോവളത്തു നിന്നൊക്കെ വരുന്നവർക്ക് വേറെ വേറെ വഴികളാണ് വഴികൾ പലതാണെങ്കിലും ആത്യന്തികമായി ചെന്ന് എത്തുന്ന പോയിൻ്റ് അത് അദ്വൈത ബിന്ദുവാണ് അദ്വൈത ബിന്ദുവിലേക്ക് എത്തുന്നതിന് മുമ്പ് ദ്വൈതം ജീവാത്മാവ് പരമാത്മാവ് എന്ന രണ്ട് ഭാവമുണ്ട് ഈ ദ്വൈതഭാവം ഉണ്ടാവണം എന്നും അദ്വൈത ഭാവത്തെക്കുറിച്ച് അറിയണമെന്നും പറയാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതിനൊരു കാരണമുണ്ട് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ചില കുട്ടികൾ അന്ധ അന്ധരായിട്ട് ജനിച്ചു കണ്ണ് കണ്ടുവിടാം ചില കുട്ടികൾ വികലാംഗരായിട്ട് ജനിച്ചു ചില വ്യക്തികൾ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നു നിരന്തരം ദുഃഖം അനുഭവിക്കുന്നു ചില വ്യക്തികൾക്ക് ചെവിട് കേൾക്കാൻ സാധിക്കില്ല ചിലർ പറയാറുണ്ട് സംസാരിക്കുമ്പോൾ മാത്രമേ എനിക്ക് വിക്കുള്ളൂ എന്ന് അപ്പോൾ വിക്കുള്ളവരുണ്ട് മറ്റ് ചിലർ വേറെ തരത്തിലുള്ള സുഖം അനുഭവിക്കുന്നവർ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട് ചിലപ്പോൾ ജന്മനാൽ തന്നെ ഒരു കുട്ടി അന്ധനായിട്ട് കുരുടനായിട്ട് ബദിരനായിട്ട് ജനിക്കുന്നു ഈ കുട്ടിയുടെ കർമ്മബലം കൊണ്ടാണത് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് ഈ ജന്മത്ത് ചെയ്ത കർമ്മബലമാണോ ആ കുട്ടിയെ അന്ധനാക്കിയത് ഈ ജന്മത്തെ ആ കുട്ടി ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും എക്സ്പ്ലെയിൻ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ വിരോധമൊന്നുമില്ല എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല പക്ഷെ നിങ്ങൾ തന്നെ ചോദിച്ചു എന്ന് വിചാരിക്കുക എൻ്റെ കുട്ടി ഒന്നാമത്തെ വയസ്സാകുന്നതിന് മുമ്പ് ആ കുട്ടി കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി കേൾക്കുന്ന ആൾ എന്ത് പറയും നമ്മളെന്താ ചെയ്യാൻ സാധിക്കുക ഈശ്വരനോട് പ്രാർത്ഥിക്കുക അല്ല എൻ്റെ കുട്ടിക്ക് എന്തുകൊണ്ടിത് സംഭവിച്ചു അതിനൊരു ഉത്തരമില്ല ഉത്തരം ഇല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ചർച്ച അവിടെ വെച്ച് അവസാനിപ്പിക്കാം പക്ഷേ വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഒരൊറ്റ വരിയെ അതിന് പറയാൻ സാധിക്കുള്ളൂ പാവം ആ കുട്ടിയുടെ മുജ്ജന്മ കർമ്മബലമാണ് മുൻജന്മ കർമ്മബലമാണ് എന്ന് പറയേണ്ടി വരും ശാസ്ത്രത്തിന് അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും പറയാനില്ല ചിലപ്പോൾ ചില പുരോഗമനവാദികൾ പറയും മുജ്ജന്മത്തിൻ്റെ യാതൊന്നും ഈ ജന്മത്തിൽ വരുന്നില്ല ഞങ്ങൾ ശക്തിയുക്തം എതിർക്കുന്നു എതിർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മുജ്ജന്മത്തിൽ ഒന്നും ഈ ജന്മത്തിൽ വരുന്നില്ല എന്ന് അംഗീകരിക്കാനും തയ്യാറാണ് പിന്നെ എന്തുകൊണ്ട് ആ കുട്ടി അങ്ങനെയായി ആ അച്ഛനമ്മമാരുടെ കുട്ടിയിൽ നാല് കുട്ടികളിൽ ഒരു കുട്ടിക്ക് മാത്രം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അത് ജനറ്റിക്കൽ അബ്നോർമാലിറ്റിയാണ് ആ ജനറ്റിക്കൽ അബ്നോർമാലിറ്റി ഈ കുട്ടിക്ക് മാത്രം എന്തുകൊണ്ട് വന്നു അവിടെ വെച്ച് ചോദ്യം അവസാനിക്കാം അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യമല്ല അപ്പോൾ അല്ലെങ്കിൽ ചില വ്യക്തിക്ക് നല്ല സംഗീതത്തിൻ്റെ വാസനയുണ്ട് എന്താ കാരണം ജനറ്റിക്കൽ പാരാമീറ്ററാണ് ആ വ്യക്തിക്ക് ജനറ്റിക്കൽ പാരാമീറ്റർ അങ്ങനെ എന്തുകൊണ്ടാണ് വന്നത് അതിനുത്തരയില്ല അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും കഴിഞ്ഞ ജന്മം ചെയ്ത പുണ്യത്തിൻ്റെ ഫലം അല്ലെങ്കിൽ പാപത്തിൻ്റെ ഫലമാണെന്ന് പറയും അത് വസ്തുതയാകണം നിർബന്ധമില്ല ശരിയാകണമെന്ന് നിർബന്ധമില്ല ശാസ്ത്രീയമാകണമെന്ന് നിർബന്ധമില്ല പിന്നെ എന്താ നിർബന്ധം അത് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ വിശകലനം ചെയ്യാൻ സാധിക്കുന്നത് നല്ലതാണ് എന്നറിയിക്കാനുള്ള ഒരു നിർബന്ധമുണ്ട് എന്താ അത് എങ്ങനെ അറിയിക്കാം ജീവാത്മ ചൈതന്യവും പരമാത്മ ചൈതന്യവും ഒന്ന് തന്നെയാണെങ്കിൽ അദ്വൈതമാണെങ്കിൽ ആ ജീവാത്മ ചൈതന്യം ശരീരം വിട്ട് എവിടേക്ക് പോകും പരമാത്മ ചൈതന്യത്തിലെത്തും പരമാത്മ ചൈതന്യം പരിശുദ്ധമാണ് പവിത്രമാണ് നിഷ്കളം നിഷ്കളങ്കം നിർവികാരം നിരഞ്ജനം എല്ലാമാണ് അപ്പോൾ ആ പരമാത്മ ചൈതന്യത്തിൽ ജീവാത്മ ചൈതന്യം അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ ആ ജീവാത്മ ചൈതന്യത്തിന് ഉണ്ടായി എന്ന് വിചാരിക്കുക അതെങ്ങനെയായി കഴിഞ്ഞ ജന്മത്തെ ബലമൊക്കെ കൊണ്ട് നടക്കുക പരമാത്മ ചൈതന്യത്തിലേക്ക് അലിഞ്ഞു കഴിഞ്ഞില്ലേ ഒന്നായതിലേക്ക് അലിഞ്ഞു കഴിഞ്ഞില്ലേ പിന്നെ എങ്ങനെയാ തിരിച്ച് വീണ്ടും അത് കർമ്മബലവും കൊണ്ടുവരിക ഈ ഒരു ചോദ്യം ദർശനത്തിലോ തത്വശാസ്ത്രത്തിലോ പ്രായോഗിക ജീവിതത്തിലോ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ജീവാത്മ ചൈതന്യവും പരമാത്മ ചൈതന്യവും തമ്മിൽ ബന്ധം ഉണ്ടെങ്കിലും രണ്ടും ഒന്നല്ല എന്ന് താൽക്കാലികമായിട്ടാണെങ്കിലും ചിന്തിക്കേണ്ടി വരും അല്പം ഗഹനമായ വിഷയമാണ് കടലിലെ വെള്ളം പക്കറ്റിലേക്ക് വരുമ്പോൾ പക്കറ്റിനകത്ത് കടലല്ല കടലിലെ അംശം മാത്രമാണ് രണ്ടും രണ്ടാണ് എന്ന് ദ്വൈതഭാവത്തിൽ കാണേണ്ടി വരും ഇവിടെയാണ് നമുക്ക് ദ്വൈതഭാവം എടുക്കാതെ സാധ്യമല്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നത് വാദപ്രതിവാദത്തിലൂടെ ഏതിനെ വേണമെങ്കിലും നിരാകരിക്കാനും തിരസ്കരിക്കാനും നിഷേധിക്കാനും തെറ്റാണെന്ന് തെളിയിക്കാനും ഒരു വിഷമമില്ല പക്ഷേ പ്രായോഗികമായിട്ട് അറിയുന്ന വേളയിൽ ജീവാത്മ പരമാത്മ ചൈതന്യങ്ങൾ ഒന്ന് തന്നെയാണെങ്കിൽ പുനർജന്മത്തിൽ എല്ലാവരും ഒരേ രീതിയിൽ സുഖം അനുഭവിക്കുന്നവരായിരിക്കണം ഒരേ തലത്തിലുള്ളവരായിരിക്കണം ഒരേ തരത്തിൽ ആരോഗ്യമുള്ളവരും ഒരേ സാമ്പത്തിക നിലവാരമുള്ളവരുമായിരിക്കണം കാരണം ജീവാത്മ ചൈതന്യം പരമാത്മ ചൈതന്യത്തിൽ ചേർന്നു ആ പരമാത്മ ചൈതന്യത്തിൻ്റെ ഒരേപോലെയുള്ള അംശം തിരിച്ച് ഓരോ മനുഷ്യ ശരീരത്തിൽ ജീവൻ എടുക്കുന്നു അവിടെ യാതനയുടെ പ്രശ്നമില്ല സുഖത്തിൻ്റെ ഡിഫറൻസിൻ്റെ പ്രശ്നമില്ല ദുഃഖത്തിൻ്റെ ഡിഫറൻസിൻ്റെ പ്രശ്നമില്ല എല്ലാം ഒരേപോലെ തന്നെ വരുന്നു അപ്പം അതുകൊണ്ട് ദ്വൈതഭാവം നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കാതിരിക്കാൻ സാധ്യമല്ല പഴങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ദ്വൈതഭാവമാണ് മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം ദ്വൈതഭാവമാണ് അതുപോലെ തന്നെ ദ്വൈതമില്ലാത്ത ഒന്നും ഈ ലോകത്തിൽ നിലനിൽക്കില്ല വീണ്ടും ഞാൻ പറയുന്നു അദ്വൈതത്തെ നിരാകരിക്കുകയല്ല അദ്വൈതമാണ് ലാസ്റ്റ് പോയിൻ്റ് അവിടെ സംശയമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഇപ്പുറത്തുള്ള അവസ്ഥയിൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുക എല്ലാം ദ്വൈതമാണ് എല്ലാം ദ്വൈതമാണ് എന്തോന്നാ എല്ലാം ദ്വൈതമാണ് മാഗ്നറ്റ് എടുക്കുക നോർത്ത് പോൾ സൗത്ത് പോളുണ്ട് രണ്ട് ഇലക്ട്രിസിറ്റി എടുക്കുക ന്യൂട്രലും ഫേസും ഉണ്ട് രണ്ട് ഭൂമി എടുക്കുക ഉത്തരധ്രുവം ദക്ഷിണധ്രുവമുണ്ട് രണ്ട് മനുഷ്യനെടുക്കുക പുരുഷനുണ്ട് സ്ത്രീയുണ്ട് രണ്ട് കറങ്ങുന്ന സാധനം എടുക്കുക centrifugal force centripetal force രണ്ടെണ്ണം ഉണ്ട് ആറ്റത്തിനകത്തെടുക്കുക ഇലക്ട്രോണുകൾ നെഗറ്റീവ് ചാർജ് പ്രോട്ടോണുകൾ പോസിറ്റീവ് ചാർജ് രണ്ടെണ്ണം ഉണ്ട് ഒരു സ്വിച്ച് ഇട്ട് നോക്കുക പ്ലഗ് കുത്തുക പ്ലഗ് കുത്തുന്ന സമയത്ത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് രണ്ടെണ്ണം ഉണ്ട് സൂര്യനെ എടുക്കുക ഉദയമുണ്ട് അസ്തമയമുണ്ട് രണ്ടെണ്ണം ജീവജാലങ്ങളെടുക്കുക ജനനമുണ്ട് മരണമുണ്ട് രണ്ടെണ്ണം ഉണ്ട് ക്ലോക്ക് വൈസ് എടുക്കുക ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ട് പരമേശ്വരനെ എടുക്കുക സ്ത്രീ അർദ്ധനാരീശ്വര സങ്കല്പം ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് പരമേശ്വരൻ മുകളിൽ കൈലാസത്തിലിരിക്കുന്നു പാർവതി താഴെ കന്യാകുമാരിയിലിരിക്കുന്നു പാർവതി വടക്കോട്ട് നോക്കിയിരിക്കുന്നു പരമേശ്വരൻ തെക്കോട്ട് നോക്കിയിരിക്കുന്നു ഒന്ന് വടക്ക് ഒന്ന് തെക്ക് പാർവതി തെക്കേ അറ്റത്തിരിക്കുന്നു പരമേശ്വരൻ വടക്കേ അറ്റത്തിരിക്കുന്നു രണ്ടുണ്ട് ഏത് വേണമെങ്കിലും എടുത്ത് നോക്കുക പോളൻസ് എടുത്ത് നോക്കുക നമ്മുടെ പുഷ്പത്തിലെ പരാഗണം ഓവറിയുണ്ട് അതുപോലെ തന്നെ പോളൻസ് അതിനകത്തുണ്ട് അണ്ടമുണ്ട് ബീജമുണ്ട് ഏത് ഏത് സെറ്റ് എടുത്ത് നോക്കിയാലും ഇതിടത്തെ കയ്യ് ഇത് വലത്തെ കയ്യ ഇതിടത്തെ കണ്ണ് ഇത് വലത്തെ കണ്ണ് ഇതിടത് ഭാഗം വലത് ഭാഗം ഹൃദയത്തിനെടുത്ത് നോക്കുക കോൺട്രാക്ഷനുണ്ട് എക്സ്പാൻഷനുണ്ട് ഓപ്പോസിറ്റാണ് കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ രക്തത്തെ എടുത്ത് നോക്കുക അകത്തേക്ക് സക്കിംഗ് ഉണ്ട് പുറത്തേക്ക് പമ്പിംഗ് ഉണ്ട് പൊട്ടൻഷ്യൽ എനർജി എടുത്ത് നോക്കുക മുകളിലേക്ക് പോകുമ്പോൾ എനർജി ഉണ്ട് താഴത്തേക്ക് വരുമ്പോൾ കൈനറ്റിക് എനർജി ഉണ്ട് എല്ലാത്തിലും രണ്ടെണ്ണം ഉണ്ട് ഈ രണ്ടെണ്ണം ഇല്ലാതെ പ്രപഞ്ചത്തിലെ ഒന്നിനും നിലനിൽക്കാൻ സാധ്യമല്ല പുരുഷന്മാർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക ഭൂമിയിലെ ജനസംഖ്യ എത്രയുണ്ടാവും ഒറ്റ ജനസംഖ്യ ഉണ്ടാവുള്ളൂ സ്ത്രീകളില്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ ഫേസ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക എനർജി ഉണ്ടാവില്ല ഭൂമിക്ക് നോർത്ത് പോൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക ഉണ്ടാവില്ല ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക വർക്ക് ചെയ്യില്ല അപ്പോൾ രണ്ട് എന്ന് പറയുന്നത് വ്യാവഹാരിക ജീവിതത്തിൽ അത്യാവശ്യമാണ് അത് നമ്മൾ മനസ്സിലാക്കുക അത് ദ്വൈതഭാവം അതിനെ നമുക്ക് ദ്വൈതം എന്ന് പറയാം ഇനി ദ്വൈതവും അദ്വൈതവും ചേർത്ത് ഇനി മൂന്നാമത്തെ ഒരു ലെവലിലേക്ക് പോകണമെന്ന് വിചാരിക്കുക സർ ജീവാത്മ ചൈതന്യം പരിശുദ്ധമാണ് പവിത്രമാണ് ഇതിന് എന്തുകൊണ്ടാണ് അടുത്ത ജന്മത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അത് ശരിക്കും ദ്വൈതക്കാർക്കും വിവരിക്കാൻ സാധ്യമല്ല അദ്വൈതക്കാർക്കും വിവരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് എന്താ സംഭവിച്ചത് രാമാനുജാചാര്യർ മറ്റൊരു സിദ്ധാന്തം ഉണ്ടാക്കി വിശിഷ്ടാദ്വൈതം വിശിഷ്ടാദ്വൈതം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ശരിക്ക് തലക്കകത്ത് ചൂടാകും എന്താ വിശിഷ്ടാദ്വൈതം ഒരു ചെറിയ ഉദാഹരണം കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ കഴുതയെ കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ കഴുത എന്ന് പറയുന്ന ഒന്നല്ലേ അദ്വൈതമല്ലേ കഴുത പക്ഷേ കഴുതയ്ക്കകത്ത് ദ്വൈതമുണ്ട് കണ്ടിട്ടുണ്ടോ കഴുതയുടെ രണ്ട് ചെവിയും ഒരേപോലെയല്ല കഴുതയുടെ രണ്ട് കണ്ണും ഒരേപോലെയല്ല കഴുതയുടെ കണ്ണും കാലും ഒരേപോലെയല്ല കഴുതയുടെ ചെവിയും വായും ഒരേപോലെയല്ല അപ്പോൾ അദ്വൈതമായ കഴുതയിൽ കൈതയല്ല കഴുതയിൽ ദ്വൈതമാണ് എല്ലാം ഇരിക്കുന്നത് കഴുത എന്നുള്ളത് അദ്വൈതം കഴുത പശുവല്ല കഴുത ആനയല്ല കഴുത കഴുത തന്നെയാണ് ഒറ്റ കഴുത ആ കഴുതയ്ക്കകത്ത് പരസ്പരം ഭിന്നമായ പലതുമുണ്ട് അത് ദ്വൈതമാണ് ഒന്നല്ലാത്തതാണ് അപ്പോൾ നമ്മുടെ പരമാത്മ ചൈതന്യം പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം നിഷ്കളം നിർവികാരം നിർവികൽപ്പം നിരഞ്ജയം എല്ലാമാണ് അതിലേക്ക് എൻ്റെ ജീവാത്മാവ് ചെന്ന് ചേരുമ്പോൾ ജീവാത്മാവ് എൻ്റെ ശരീരത്തിലിരിക്കുന്ന വേളയിൽ എന്തെല്ലാം നന്മകളും തിന്മകൾക്കും സാക്ഷീഭവിച്ചിട്ടുണ്ടോ അതും കൊണ്ടാണ് പരമാത്മ ചൈതന്യത്തിലേക്ക് ചെന്നു ചേരുന്നത് അപ്പം എന്താ സംഭവിക്കുക പരമാത്മ ചൈതന്യത്തിനകത്ത് ഒന്നല്ലാത്ത ഭാവമുണ്ട് പരമാത്മ ചൈതന്യം ഒരു വലിയ കപ്പലാണെന്ന് വിചാരിക്കുക ആ കപ്പലിനകത്തേക്ക് ഗോപാലകൃഷ്ണൻ്റെ ജീവാത്മ ചൈതന്യം ചെന്ന് ചേരുന്നതും എൻ്റെ മുമ്പിലിരിക്കുന്ന സുധീർ കുമാറിൻ്റെ ജീവാത്മ ചൈതന്യം ചെന്ന് ചേരുന്നതും രണ്ട് രീതിയിലാണ് കാരണം എൻ്റെ കർമ്മഫലവും കൊണ്ടാണ് ജീവാത്മ ചൈതന്യം പോകുന്നത് അദ്ദേഹത്തിൻ്റെ കർമ്മഫലവും കൊണ്ടാണ് ജീവാത്മ ചൈതന്യം പോകുന്നത് നമ്മളുടെ മന്ത്രിമാരുടെ കർമ്മഫലവും കൊണ്ടാണ് ജീവാത്മ ചൈതന്യം പോകുന്നത് അങ്ങനെ പലതരത്തിലുള്ള ജീവാത്മ ചൈതന്യം തരം വ്യത്യാസം വരാൻ കാരണം എന്താണ് തരം വ്യത്യാസം വരാൻ കാരണം കർമ്മഫലം അതിനകത്തുണ്ട് അല്ലെങ്കിൽ എല്ലാം ഒന്ന് തന്നെ അഹം ബ്രഹ്മാസ്മി തദ് ബ്രഹ്മാത്വമസി അപ്പോൾ അത് രണ്ടും ഒരു വ്യത്യാസമില്ല പക്ഷെ അതിൽ കർമ്മഫലവും കൂടി ചേർന്നപ്പോൾ രണ്ട് ഗ്ലാസ്സിൽ പരിശുദ്ധമായ പച്ചവെള്ളം എടുത്തിരിക്കുകയാണ് രണ്ട് ഗ്ലാസ്സിലെയും പച്ചവെള്ളം ഒന്ന് തന്നെയാണ് അതിൽ ഒരു ഗ്ലാസ്സിലേക്ക് അല്പം പഞ്ചസാര ഇട്ടിട്ടുണ്ട് മറ്റേ ഗ്ലാസ്സിലേക്ക് അല്പം ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടിൻ്റെയും കണ്ടൻറ്റ് വെള്ളം തന്നെ പക്ഷെ അതിനകത്തുള്ള കോമ്പോസിഷൻ വ്യത്യാസമുണ്ട് രണ്ട് തരത്തിലുള്ള കോമ്പോണൻ്റ് ഉണ്ട് അത് നേരെ പരമാത്മ ചൈതന്യത്തിലേക്ക് അലിയുമ്പോഴും ഈ ഉപ്പിട്ട വെള്ളം ഒരു സ്ഥലത്ത് നിൽക്കുന്നു പഞ്ചസാരയിട്ട വെള്ളം ഒരു സ്ഥലത്ത് നിൽക്കുന്നു എന്ന് വിചാരിച്ചാൽ ആ പരമാത്മ ചൈതന്യത്തിൻ്റെ അംശമായി അടുത്ത ജന്മം ഒരു ജീവി അല്ലെങ്കിൽ ഇതേ വ്യക്തി എടുക്കുമ്പോൾ അടുത്ത ജന്മം എടുക്കുമ്പോൾ ഈ പഞ്ചസാരയിട്ട വെള്ളത്തിൻ്റെ ജീവാത്മാവിൻ്റെ ഒരംശം അദ്ദേഹത്തിൽ വരുന്നു എങ്കിൽ ആ ജീവാത്മ ചൈതന്യം വഹിച്ചു കൊണ്ടുപോകുന്ന കർമ്മഫലത്തിൻ്റെ ഒരു ഭാഗം ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവയോഗ്യമാകുന്നു ഇതിനെന്താ പറയുക അദ്വൈതത്തിൽ പരമാത്മചൈതന്യം എന്ന അദ്വൈതത്തിലേക്ക് ജീവാത്മചൈതന്യം വന്നു ചേരുന്നത് ദ്വൈതഭാവമായി നിലനിൽക്കുന്നു എങ്കിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് വിശിഷ്ടമായ അദ്വൈതം എന്ന് പറയാം ഇല്ലേ പരമാത്മചൈതന്യം അദ്വൈതമാണ് അതിലേക്ക് ഇവിടെ നിന്ന് ചേർന്നത് വിശിഷ്ടമായ ജീവാത്മജ വിശിഷ്ടം എന്ന് വെച്ചാൽ നല്ലതെന്ന് അർത്ഥമല്ല വിശേഷമുള്ളതെന്ന് മാത്രം എടുത്താൽ മതി ആ കർമ്മഫലവും കൊണ്ട് ചേരുന്ന ജീവാത്മ ചൈതന്യം ആ പരമാത്മ ചൈതന്യത്തിൽ ചേരുമ്പോൾ അത് വീണ്ടും ജനിക്കുമ്പോൾ പുനർജന്മമുണ്ടാകുന്നു പുനർജന്മത്തെക്കുറിച്ച് നഖശിഖാന്തം എതിർക്കുന്നവരുണ്ട് കർമ്മഫലത്തെക്കുറിച്ച് നഖശിഖാന്തം എതിർക്കുന്നവരുണ്ട് അങ്ങനെ ഒരു പ്രൊഫസർ കാലിഫോർണിയയിലെ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അദ്ദേഹം അദ്ദേഹം വലിയ നിരീശ്വരവാദിയാണ് നല്ല യുക്തിവാദിയാണ് കേരളത്തിലുള്ള യുക്തിവാദികളെ പോലെയുള്ള യുക്തിവാദികളല്ല യുക്തിവാദിയല്ല നല്ല യുക്തിവാദിയാണ് അദ്ദേഹത്തിന് ഒരു അത്ഭുതം ഉണ്ടായി അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ അബ്നോർമൽ ബിഹേവിയർ കണ്ടപ്പോൾ ആ സ്റ്റുഡൻറ്റിനെ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കി ഒരു പ്രത്യേകതരം ഹിപ്നോട്ടിസം എന്തായാലും പറയുക റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം എന്ന് പറയും റിട്രോഗ്രസീവ് ഇന്നലെ എന്ത് സംഭവിച്ചു എന്ന് ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുക ഹിപ്നോട്ടിസത്തിലൂടെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം പത്ത് വർഷം മുമ്പ് പതിനഞ്ച് വർഷം മുമ്പ് പുറകോട്ട് പുറകോട്ട് പുറകോട്ട് പോയിട്ട് എന്തെല്ലാം സംഭവിച്ചു എന്ന് ഒരാളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് റിട്രോഗ്രേഡ് പുറകോട്ടുള്ള റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഇന്ന് ആ ശാഖ വളരെയധികം വളർന്നിട്ടുണ്ട് അങ്ങനെ എൻ്റെയും നിങ്ങളുടെയും മെമ്മറിയിലുള്ളത് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും അമ്മയുടെ ഗർഭത്തിൽ അഞ്ചാമത്തെ മാസം ആകുന്നത് മുതൽക്കുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കും റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം കൊണ്ട് അപ്പം നമ്മുടെ പ്രൊഫസർ കാലിഫോർണിയയിലെ പ്രൊഫസർ എന്താ ചെയ്തതെന്നറിയോ ഈ സ്റ്റുഡൻറ്റിനെ ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് ഹിപ്നോട്ടൈസ് ചെയ്ത് കൊണ്ടുപോയി കൊണ്ടുപോയി ഒരു പ്രത്യേക ലെവലെത്തിയപ്പോൾ ഈ സ്റ്റുഡൻറ്റ് വേറെ എന്തോ സംസാരിക്കാൻ തുടങ്ങി അത് മുഴുവനും റെക്കോർഡ് ചെയ്തെടുത്തു അത് ആ ഒരു അത്ഭുതം സൃഷ്ടിച്ചു കുറേ കഴിഞ്ഞ് ഈ ഭാഷ ഏതാണെന്ന് പ്രൊഫസർക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഈ കുട്ടി എന്തോ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ കാലിഫോർണിയയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ അടുത്ത് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഈ ഭാഷ അറിയോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു അവസാനം പല രാജ്യക്കാരും വന്ന ആ ഭാഷ കേട്ടെങ്കിലും ഒരു വിദ്യാർത്ഥി മംഗോളിയായിലുള്ളൊരു വിദ്യാർത്ഥി വന്നിട്ട് പ്രൊഫസറോട് പറഞ്ഞു ഇത് മംഗോളിയൻ ഭാഷയാണ് ഈ വ്യക്തി സംസാരിച്ചത് എന്നാൽ ഹിപ്നോട്ടിസത്തിന് വിധേയമായ പെൺകുട്ടി അമേരിക്കക്കാരിയാണ് അച്ഛനും അമ്മയും അമേരിക്കക്കാരാണ് അവർ മൂന്ന് പേരും അമേരിക്കയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല മംഗോളിയക്കാരുമായിട്ട് ഒരു സംസർഗവും അവർക്കുണ്ടായിട്ടില്ല മംഗോളിയൻ ഭാഷ ഈ കുട്ടി സംസാരിക്കുന്നത് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്തൊരവസ്ഥ പിന്നെ എങ്ങനെ ഈ കുട്ടി മംഗോളിയൻ ഭാഷ സംസാരിച്ചു ഡോക്ടറുടെ ചിന്ത അതിവിശാലമായിട്ട് അങ്ങ് വിടർന്നു പിന്നെ ഡോക്ടറുടെ എല്ലാ പരീക്ഷണങ്ങളും ഇതുപോലെ വേറെ ആരെയെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ടായിരുന്നു അങ്ങനെ ഇരിക്കെ വേറൊരു സ്റ്റുഡൻറ്റിനെ കിട്ടി ഇതേപോലെ തന്നെ ആ സ്റ്റുഡൻറ്റിനെ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കിയപ്പോൾ ആ സ്റ്റുഡൻറ്റ് സംസാരിച്ച ഭാഷ ഈജിപ്ഷ്യൻ ഭാഷയാണ് ആ കുട്ടിയും അമേരിക്കയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല ഈജിപ്തിനെ കേട്ടിട്ട് ഇല്ല അല്ലെങ്കിൽ ജസ്റ്റ് കേട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ ഈ രണ്ട് വിദ്യാർത്ഥികൾ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസിന് വിധേയമാക്കിയപ്പോൾ തികച്ചും വ്യത്യസ്തമായ രണ്ട് ഭാഷകൾ പറയാൻ കാരണമെന്ത് എന്നൊരു ചോദ്യത്തിൻ്റെ മുമ്പിൽ പ്രൊഫസർക്ക് ഒരു ആൻസറും കൊടുക്കാൻ സാധിക്കണില്ല അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തിൽ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പുനർജന്മമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും അർത്ഥം മനസ്സിലായോ പുനർജന്മമില്ല എന്നെനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല അത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും അതായത് ഒരു പക്ഷേ പുനർജന്മം ഉണ്ടായേക്കാം ഏതായാലും പണ്ട് എലൈവ് എന്ന മാഗസീനിൽ ബീഹാറിലെ പത്ത് നൂറ്റി ഇരുപത്താറ് സെലക്റ്റഡ് കേസസ് പേഷ്യൻ്റ് അല്ല വ്യക്തികളിൽ All India Institute of Medical Science New Delhi അവരുടെ കൊളാബറേഷനോട് കൂടി നടത്തിയ പഠനത്തിൽ നിന്ന് അത്യത്ഭുതകരമായ റിസൾട്ട് പൂർവ്വജന്മത്തിൽ താൻ ആരായിരുന്നു തൻ്റെ പേരെന്ത് ഭാര്യയുടെ പേരെന്ത് എങ്ങനെയാണ് താൻ മരിച്ചത് ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം ആ വ്യക്തി പ്രത്യേകിച്ച് വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലത്ത് ചില വിദ്യാർത്ഥികൾ ഇത് മുഴുവൻ വിവരിച്ചതിനെ വർഷങ്ങളോളമുള്ള കഠിനശ്രമം കൊണ്ട് ആ വ്യക്തിയുടെ വീട് ഭാര്യ ഇവരെയൊക്കെ തിരിച്ചറിഞ്ഞ് അവിടെ ചെന്ന് കണ്ടുപിടിക്കേണ്ടായി നൂറ്റി ഇരുപത്തഞ്ചോളം അറുന്നൂറോളം കേസുകളിൽ നൂറ്റി ഇരുപത്തഞ്ചോളം കേസുകൾ ശരിക്ക് പുനർജന്മത്തിന് നൂറ് ശതമാനവും സപ്പോർട്ട് തരുന്ന ഒബ്സർവേഷനാണ് ഉണ്ടായത് ഇപ്പോൾ എൻ്റെ പ്രഭാഷണം അല്ലെങ്കിൽ ക്ലാസ് പുനർജന്മത്തെക്കുറിച്ചല്ല ഈ ജീവാത്മാവ് പരമാത്മാവ് എന്ന ആ സങ്കല്പം എത്ര ആധുനിക ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ദ്വൈതഭാവം അദ്വൈതഭാവം വിശിഷ്ടാദ്വൈതഭാവം ഇവയെല്ലാം അവയുടെ തലത്തിൽ സയൻറ്റിഫിക്കാണ് അങ്ങനെ എല്ലാം എങ്ങനെയാണ് സയൻറ്റിഫിക് ആവുക പ്രായോഗിക സത്യം ആപേക്ഷിക സത്യം ശാശ്വത സത്യം പരമമായ സത്യം എത്ര തരം സത്യങ്ങളാണ് ഉള്ളത് സത്യം പോലും ഒന്നുമല്ല പ്രായോഗിക സത്യമുണ്ട് ആപേക്ഷിക സത്യമുണ്ട് പരമമായ സത്യമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള സത്യങ്ങളുണ്ട് ഒന്നും അസത്യമല്ല ഒന്നും നുണയുമല്ല അപ്പോൾ അദ്വൈതം എന്ന് പറയുന്നത് സത്യമാണ് ദ്വൈതം എന്ന് പറയുന്നത് പ്രായോഗിക സത്യമാണ് വിശിഷ്ടാദ്വൈതം എന്ന് പറയുന്നതും പ്രായോഗിക ജീവിത സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ജീവാത്മ പരമാത്മ ബ്രഹ്മചൈതന്യത്തെക്കുറിച്ച് ഭാരതീയരുടെ അറിവ് എത്ര ഗഹനമായിരുന്നു ഇതെല്ലാം ഭാരതീയർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിച്ചത് ജീവാത്മാവിനെ പരമാത്മാവിനെ കുറിച്ചൊന്നും ലാബറട്ടറിയിൽ ഗവേഷണം നടത്താൻ സാധ്യമല്ല അത് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ എങ്ങനെയാണ് സാധിക്കാം മനസ്സാകുന്ന ലാബറട്ടറിയിൽ ധാരണ ധ്യാന സമാധി ആകുന്ന എക്സ്പെരിമെൻറ്റിലൂടെ ഗവേഷണത്തിലൂടെ അവസാനം എത്തിച്ചേരാൻ സാധിക്കുന്ന ബിന്ദുവാണ് പരമമായ ഭാരതീയൻ്റെ മുതൽക്കൂട്ടായിട്ടുള്ള ഒബ്സർവേഷൻ ഗവേഷണഫലം ഇത്ര രസകരമാണല്ലേ ദ്വൈതവും അദ്വൈതവും വിശിഷ്ടാദ്വൈതവും എല്ലാ ദർശനങ്ങളും ഭാരതീയർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത് the so called laboratory which is there within you നിങ്ങളിലുള്ള ഗവേഷണശാലയിൽ നമ്മൾ ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് നടത്തുന്ന പരീക്ഷണങ്ങളിലൂടെ ആദ്യന്തികമായി ധാരണ ധ്യാന സമാധി എന്ന സംയമത്തിലൂടെ എത്തിച്ചേരാൻ സാധിച്ച അറിവുകളുടെ കൂമ്പാരമുള്ള ഭാരതത്തിൽ ജന്മം നേടാൻ സാധിച്ച നിങ്ങൾ ഭാഗ്യവാന്മാരാണ് അഭിമാനിക്കാൻ സാധിക്കണം അറിവിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലിരിക്കുന്ന നമ്മുടെ പൂർവ്വപിതാമഹന്മാരുടെ നന്മകൾ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നാളെ നമ്മൾ സഗുണ ബ്രഹ്മം നിർഗുണ ബ്രഹ്മം അതുപോലെ പ്രപഞ്ചപുരുഷ ചൈതന്യം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ഗഹനമായി കേൾക്കുന്നുണ്ടാവും അദ്വൈതത്തെക്കുറിച്ചും ദ്വൈതം ശിഷ്ടാദ്വൈതം എന്നീ വീക്ഷണങ്ങളെക്കുറിച്ചെല്ലാം ഏകദേശം ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ വെളിച്ചത്തിൽ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത് വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്നത് അതിഗഹനമായ തലത്തിലേക്ക് എത്തുമ്പോൾ അതിനെ പല പല രീതിയിൽ നോക്കിക്കാണാൻ സാധിക്കും വിവരിക്കാൻ സാധിക്കും വിമർശനാത്മകമായി വിശകലനം ചെയ്യാനും സാധിക്കും പലപ്പോഴും ചർച്ച ചെയ്യുന്ന വേളയിൽ പറയാറുണ്ട് ദ്വൈതമല്ല ശരി അദ്വൈതമാണ് ശരി എന്ന് ശങ്കരാചാര്യർ സ്ഥാപിച്ചു എന്ന് അങ്ങനെയല്ല അത് പറയേണ്ടത് അദ്വൈതമാണ് പരമമായ സത്യം എന്ന് അംഗീകരിപ്പിച്ചു എങ്കിൽ മറ്റുള്ളതൊന്നും പരമമായ സത്യമല്ല എന്ന് അംഗീകരിപ്പിച്ചു എന്നതിനർത്ഥമില്ല ഏത്തപ്പഴം നല്ല ടേസ്റ്റുണ്ട് എന്ന് പറയുമ്പോൾ പൈനാപ്പിളിന് ടേസ്റ്റ് ഇല്ല എന്നൊരർത്ഥമില്ല പലപ്പോഴും നമ്മൾ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വൈശേഷികന്മാരെ കൊണ്ടും അതുപോലെ മീമാംസ വിചക്ഷകരെ കൊണ്ടും ശങ്കരാചാര്യർ അദ്വൈതം അംഗീകരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രമാത്രമേ ഉള്ളൂ അംഗീകരിപ്പിച്ചിട്ടേ ഉള്ളൂ അവരുടെ കയ്യിലുള്ളത് തെറ്റാണെന്നും ഇത് മാത്രമാണ് ശരി എന്നും അംഗീകരിപ്പിക്കാനുള്ളൊരു ഉദ്ദേശം ശങ്കരാചാര്യർക്കില്ലായിരുന്നു ശങ്കരാചാര്യർ അങ്ങനെ ചെയ്തിട്ടുമില്ല ആറ് ദർശനങ്ങൾ ഏഴാമത്തേത് ചാർവാക ദർശനം ഉൾപ്പെടെ അവരവരുടെ തലത്തിൽ അത് ശരിയാണ് അത് പ്രായോഗികമാണ് യുക്തിഭദ്രമാണ് ഒന്നും ഒന്നിനെയും കോൺട്രഡിക്റ്റ് ചെയ്യുന്നതല്ല എല്ലാം എല്ലാത്തിനെയും കോംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ വീക്ഷണം കൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ തെറ്റായിട്ട് ധരിക്കുക ഭക്ഷണം കഴിക്കുന്ന വേളയിൽ സാമ്പാർ ഒഴിക്കുന്ന സമയത്ത് സാമ്പാർ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ വരിയുടെ അർത്ഥം അവിയൽ നന്നായിട്ടില്ല എന്നല്ല സാമ്പാർ നന്നായിട്ടുണ്ട് മറ്റുള്ളതും ഒട്ടും മോശമല്ല അത് അതിനെക്കുറിച്ച് ഞാൻ കമൻ്റ് പറഞ്ഞിട്ടില്ല എന്നർത്ഥമേ ഉള്ളൂ അതുകൊണ്ട് ഏത് അദ്വൈതം വിശിഷ്ടാദ്വൈതം ദ്വൈതം എല്ലാം ചർച്ച ചെയ്യുമ്പോഴും വിശകലനം ചെയ്യുമ്പോഴും ഒന്നും വാദിച്ച് ജയിക്കാനല്ല മറിച്ച് അറിയാനും അറിയിക്കാനുമാണ് മറ്റൊരർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനുമല്ല ആരും ഭാരതത്തിൽ ശ്രമിച്ചിരുന്നത് അറിയാനും അറിയിക്കാനും അത് വിശകലനം ചെയ്യാനും മാത്രമേ ഭാരതീയർ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിക്കാം ഇനി ദ്വൈത അദ്വൈത ഭാവത്തിന് മറ്റൊരു വിശകലനം കൂടിയുണ്ട് സഗുണ ബ്രഹ്മം നിർഗുണ ബ്രഹ്മം എന്ന ബ്രഹ്മത്തെക്കുറിച്ചുള്ള രണ്ട് തരം എക്സ്പ്ലനേഷൻ ഇതെങ്ങനെയാണ് സയൻസ് ഉപയോഗിച്ചൊന്ന് വിവരിക്കാം അതും ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല എൻ്റെ വിവരണം വിശകലനം അവസാനത്തെ എക്സ്പ്ലനേഷൻ ആകണമെന്നില്ല ആത്യന്തികമായ റിയാലിറ്റി ആകണമെന്നില്ല പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തലത്തിലൂടെ നോക്കുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ നൽകുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള സർവതും നിലനിൽക്കുന്നത് സഗുണാത്മകമായിട്ടാണ് സഗുണാത്മകം energized vibrant and continuously dynamic ഒന്നും സ്റ്റാറ്റിക് അല്ല എല്ലാം ഡൈനാമിക്കാണ് എല്ലാം വൈബ്രൻ്റ് ആണ് എല്ലാം എക്സൂബറൻ്റ് ആണ് എനർജൈസ്ഡ് ആണ് എല്ലാം എന്ന് പറയുമ്പോൾ എല്ലാം ഒരു സംശയമില്ല അതിൽ ആറ്റത്തിനെ നോക്കുക ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇലക്ട്രോണുകൾ റെസ്റ്റ് എടുക്കുന്നില്ല ന്യൂക്ലിയസ് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ന്യൂക്ലിയസ് റെസ്റ്റ് എടുക്കുന്നില്ല ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് റെസ്റ്റ് എടുക്കുന്നില്ല ഈ സോളാർ സിസ്റ്റം നല്ല രീതിയിൽ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നു റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു റെസ്റ്റ് എടുക്കുന്നില്ല നമ്മുടെ ശരീരം heart lungs liver blood tissue cell ഒന്നും റെസ്റ്റ് എടുക്കുന്നില്ല എല്ലാം ഡൈനാമിക്കാണ് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ നമുക്ക് സഗുണാവസ്ഥ എന്ന് പറയാം ആണല്ലോ സഗുണാവസ്ഥ എന്ന് നമുക്ക് പറയാം സർവ ചരാചരങ്ങളിലും കാണുന്ന ഉജ്ജ്വലമായ ചൈതന്യവത്തായ നിരന്തരം കർമ്മോന്മുഖമായ പ്രവർത്തനക്ഷമമായ ഒരവസ്ഥയ്ക്ക് സഗുണാവസ്ഥ എന്ന് പറയാം ആ സഗുണാത്മകമായി പ്രവർത്തിക്കുന്ന ചൈതന്യത്തെ സഗുണബ്രഹ്മം എന്ന് പറയാം ആ സഗുണബ്രഹ്മം നിലനിൽക്കെ തന്നെ നമ്മൾ ഒബ്സേർവ് ചെയ്യുമ്പോൾ കാണുന്ന സമയത്ത് അതിൽ നിർഗുണാവസ്ഥ കാണുന്നുണ്ട് ഉണ്ടല്ലോ ഇല്ലേ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അത് കറങ്ങുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല കയ്യിലൊരു ലഡു കിട്ടിയെന്ന് വിചാരിക്കാം ആ ലഡു ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂളുകൾ കൊണ്ട് ആ മോളിക്യൂളുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റങ്ങൾ കൊണ്ട് ആ ആറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇലക്ട്രോണും പ്രോട്ടോണുകളും കൊണ്ട് ആ ഇലക്ട്രോണുകൾ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ലഡ്ഡു കറങ്ങുന്നില്ല അപ്പോൾ ലഡ്ഡു അനങ്ങാതിരിക്കുന്നു ലഡുവിൽ നിർഗുണാവസ്ഥയുണ്ട് ലഡു ഉണ്ടാക്കിയിരിക്കുന്ന എലിമെൻറ്റുകളിലെ ഇലക്ട്രോണുകളും ന്യൂക്ലിയസും അതിശക്തമായി രണ്ടായിരത്തി എണ്ണൂറ്റി രണ്ടായിരം മൂവായിരത്തി എണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ വേഗതയിൽ അവിടം വരെയുള്ള വേഗതയിൽ പെർ സെക്കൻഡിൽ ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു മുപ്പത്തിരണ്ട് ലക്ഷം പ്രാവശ്യം ഒരു സെക്കൻഡിൽ ന്യൂക്ലിയസ് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ഇലക്ട്രോൺ അനങ്ങുന്നില്ല ലഡ്ഡു അനങ്ങുന്നില്ല അപ്പോൾ ലഡ്ഡുവിന് നിർഗുണാവസ്ഥയുണ്ട് ലഡ്ഡുവിലെ ഘടകങ്ങൾക്ക് സഗുണാവസ്ഥയുണ്ട് ഞാൻ രാത്രി കിടന്ന് ഉറങ്ങുകയാണെന്ന് വിചാരിക്കുക ചത്ത മാതിരി കിടന്നുറങ്ങും ഞാൻ ചത്ത മാതിരി കിടന്ന് ഉറങ്ങുമ്പോഴും എൻ്റെ ഹാർട്ട് നിരന്തരം പ്രവർത്തിക്കുന്നു കഴിച്ച ഭക്ഷണം ദഹിക്കുന്നുണ്ട് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് കണ്ണ് ആക്റ്റീവാണ് തലച്ചോറ് ആക്റ്റീവാണ് എല്ലാ ശരീരത്തിൻ്റെ പ്രവർത്തനവും നിരന്തരം ഒരു താളപ്പിഴയുമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ശരീരം സഗുണാവസ്ഥയിലിരിക്കുന്ന സഗുണബ്രഹ്മത്തിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിലും എൻ്റെ ശരീരം ബാഹ്യമായി നോക്കുമ്പോൾ നിർഗുണാവസ്ഥയിലാണ് വളരെ ക്ലിയറാണ് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല സൂര്യൻ അനങ്ങാതെ നിൽക്കുന്നതായിട്ട് കാണാം പക്ഷേ സൂര്യൻ ചലിക്കുന്നുണ്ട് അതായത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി കറങ്ങുന്നത് കൊണ്ട് സൂര്യൻ രാവിലെ കിഴക്കുണ്ടാവും ആവുമ്പോൾ പടിഞ്ഞാറുണ്ടാവും വായുവിൻ്റെ മോളിക്യൂളുകൾ നിരന്തരം ചലിക്കുന്നുണ്ട് പക്ഷേ ശാന്തമാണെന്ന് പുറത്തു നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പോൾ ശാന്തഭാവം രൗദ്രഭാവം സഗുണാത്മക ഭാവം അതുപോലെ തന്നെ നിർഗുണാത്മക ഭാവം ഇത് എല്ലാത്തിലും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ സഗുണാത്മകമായി നിലനിൽക്കുന്ന ചൈതന്യത്തെ സഗുണബ്രഹ്മമെന്നും അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റാത്ത അവസ്ഥയെ നിർഗുണ ബ്രഹ്മം എന്നും പറയാൻ സാധിക്കും ചിലർക്കൊരു സംശയമുണ്ട് സഗുണം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ നിർഗുണം അപ്പോൾ പിന്നെ സഗുണ ബ്രഹ്മത്തിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ നിർഗുണ ബ്രഹ്മം അല്ല എന്താ കാരണം ലോവർ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഹയ്യർ ഹയ്യർ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ലോവർ ഒരു സംശയമില്ല പക്ഷേ ലോവർ പ്രൈമറി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണോ ഹയ്യർ പ്രൈമറി ലോവർ പ്രൈമറിയുടെ കോംപ്ലിമെൻ്ററി അല്ലേ ഹയർ പ്രൈമറി അല്ലെങ്കിൽ ലോവർ കെ ജിയുടെ കോംപ്ലിമെൻ്ററി അല്ലേ higher K G L K G എന്ന് പറയുന്നത് U K G upper K G നമ്മൾ ഹയർ കെ ജി അല്ല upper K G lower primary upper primary higher primary അല്ല അപ്പർ പ്രൈമറി ഒന്ന് നോക്കുക ലോവർ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പർ പക്ഷേ ലോവർ പ്രൈമറിയുടെ ഓപ്പോസിറ്റ് അല്ല അപ്പർ പ്രൈമറി രണ്ടും കോംപ്ലിമെൻ്ററിയാണ് അപ്പോൾ ലോവർ അപ്പർ ഓപ്പോസിറ്റുകളാണ് ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി ഓപ്പോസിറ്റുകളല്ല സഗുണം നിർഗുണം ഓപ്പോസിറ്റാണ് സഗുണ ബ്രഹ്മം നിർഗുണ ബ്രഹ്മം ഓപ്പോസിറ്റ് അല്ല കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഭാരതീയ കൺസെപ്റ്റുകൾ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് വിവരിക്കാൻ സാധിക്കുന്നത് ഇവിടെയാണ് ചില ഇംഗ്ലീഷുകാർ അവരെഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ സഗുണം നിർഗുണം എന്നുള്ളതിന് രണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് സഗുണം എന്ന് പറയുന്നതിന് യൂസ്ഫുൾ അപ്പോൾ നിർഗുണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് യൂസ്ലെസ് അപ്പോൾ സഗുണ ബ്രഹ്മത്തിന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക യൂസ്ഫുൾ ബ്രഹ്മം അപ്പോൾ നിർഗുണ ബ്രഹ്മത്തിന് എങ്ങനെയാണ് പറയുക യൂസ്ലെസ് ബ്രഹ്മം അങ്ങനെ ഒരു ബ്രഹ്മമില്ല സഗുണ ബ്രഹ്മം നിർഗുണ ബ്രഹ്മം എന്നീ രണ്ട് കൺസെപ്റ്റുകൾ ഇംഗ്ലീഷിൽ വിവരിക്കാൻ ശ്രമിച്ചാൽ നമുക്കത് ഒരിക്കലും ലഭിക്കില്ല മറിച്ച് സഗുണാത്മകമായ ഒരവസ്ഥ അണുവിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലുമുണ്ട് മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലുമുണ്ട് ജീവാത്മാവ് അടങ്ങിയിരിക്കുന്ന സർവജീവജാലങ്ങളിലും സഗുണാത്മകമായ അവസ്ഥയാണ് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കാം അതേ സമയത്ത് പുറത്തു നിന്ന് നോക്കുമ്പോൾ അത് സഗുണാത്മകമല്ലെന്നും നിർഗുണാത്മകമായ അവസ്ഥയിലാണ് നിലനിൽക്കുന്നതെന്നും നമുക്ക് തോന്നുന്നുണ്ടാവും പിന്നെ സഗുണോപാസന നിർഗുണോപാസന എന്ന ഉപാസനാഭാവമുണ്ട് അത് നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും രൂപം വെച്ച് നമ്മൾ ഉപാസിക്കുകയാണെങ്കിൽ അത് സഗുണോപാസന എന്ന് പറയാം രൂപമില്ലാതെ ഉപാസിക്കുകയാണെങ്കിൽ അതിനെ നിർഗുണോപാസന എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ സഗുണബ്രഹ്മം നിർഗുണബ്രഹ്മം എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ആ രണ്ട് വശങ്ങളും ഉണ്ടെങ്കിലേ ആ നാണയമുള്ളൂ എന്ന് നാം പ്രത്യേകം ഓർക്കാം അപ്പോൾ നമ്മുടെ ചിന്താധാരകളിൽ ഭാരതത്തിൽ ബ്രഹ്മസങ്കല്പം പരമാത്മസങ്കല്പം ജീവാത്മസങ്കല്പം പരമാത്മചൈതന്യം ജീവാത്മചൈതന്യം സഗുണാത്മകമായ അവസ്ഥ നിർഗുണാത്മകമായ അവസ്ഥ അതുപോലെ അദ്വൈതാവസ്ഥ ദ്വൈതാവസ്ഥ വിശിഷ്ടാദ്വൈതാവസ്ഥ ഇതെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയിൽ ഈ അദ്വൈതാവസ്ഥ വിവരിക്കുന്നുണ്ട് ദ്വൈതാവസ്ഥ വിവരിക്കുന്നുണ്ട് എങ്ങനെയാണ് അദ്വൈതാവസ്ഥ ഭഗവത്ഗീതയിൽ വിവരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നൈനം ക്ലേദയന്ത്യാപോ നോഷയതി മാരുത അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യം സർവഗതസ്ഥാണു രചലോയം സനാതന കുറിച്ച് പറയുകയാണ് ഒരു കാരണവശാലും ആയുധം കൊണ്ടോ അഗ്നി കൊണ്ടോ വായു കൊണ്ടോ ജലം കൊണ്ടോ മറ്റേതെങ്കിലും വിധത്തിലോ നശിപ്പിക്കാൻ സാധ്യമല്ലാത്ത സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന അചഞ്ചലമായ പ്രകൃത്യാലുള്ള ആ ചൈതന്യം ഒന്നാണ് ആ ചൈതന്യത്തെയാണ് അർജുന സനാതനമായ ചൈതന്യം എന്ന് പറയുന്നത് ക്ലിയറാണ് ഒരു സംശയവും അതിനകത്തില്ല അഹം ക്രതുരഹം യജ്ഞം സ്വദാഹമഹമൗഷധം മന്ത്രോഹമഹമേവാജ്യം അഹം വന്നിരഹം ഹുതം അദ്വൈതാവസ്ഥയാണ് ഞാനാണ് മന്ത്രം ഞാനാണ് അഗ്നി ഞാനാണ് ഹവിസ് ഞാനാണ് അഗ്നിക്ക് ദ്രവ്യങ്ങൾ അർപ്പിക്കുന്ന വ്യക്തി ഞാനാണ് സമർപ്പണം ഞാനാണ് അഗ്നിയുടെ കത്തുന്ന ആ തീയ എല്ലാം ഞാനാണ് ഈ ഞാൻ ആരാണ് അഹം ബ്രഹ്മാസ്മി എന്ന ആ ബ്രഹ്മചൈതന്യം ആണല്ലോ അഹം ക്രതു രഹം യജ്ഞം സ്വദാഹം അഹമൗഷധം മന്ത്രോഹം അഹം ഏവ അജ്യം അജ്യം നെയ്യം അഹം വന്നി അഗ്നിയനാണ് അഹം ഹുതം കത്തുന്ന പ്രോസസ്സ് ഞാനാണ് everything is composed of this energy which I can tell you as Brahman ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ബ്രഹ്മാർപ്പണം ബ്രഹ്മത്തിനായി സമർപ്പിക്കുന്നത് ബ്രഹ്മഹവിർ കഴിക്കാൻ പോകുന്ന ഭക്ഷണം ബ്രഹ്മമാണ് ബ്രഹ്മാഗ്നൗ ഡൈജഷൻ പ്രോസസ്സ് ബ്രഹ്മമാണ് ബ്രഹ്മണാഹുതം ഡൈജഷൻ നടക്കുന്ന പ്രക്രിയ ഓക്സിഡേഷൻ അത് ബ്രഹ്മമാണ് ബ്രഹ്മൈവ തേനഗന്ധവ്യം ഇതെല്ലാം ചെല്ലുന്നത് ആ എനർജിയിലേക്കാണ് ബ്രഹ്മകർമ്മ സമാധിന അവസാനം അതായിത്തീരുന്ന പ്രോസസ്സും ബ്രഹ്മം തന്നെയാണ് അപ്പോൾ എല്ലാം ബ്രഹ്മമാണ് അഹം വൈശ്വാനരൂ ഭൂത്വ പ്രാണീനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്ത പചാമ്യന്നം ചതുർവിധം ഈ digestion the metabolism and catabolism whatever is taking in your body അതെല്ലാം ബ്രഹ്മത്തിൻ്റെ ജീവാത്മാവിൻ്റെ പരമാത്മാവിൻ്റെ എല്ലാം അംശമായ ചൈതന്യത്തിൻ്റെ ആക്ടിവിറ്റിയാണ് ആക്ഷനാണ് ആ ആക്ഷനാണ് നമ്മൾ ഭംഗിയായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നത് ഒരു പരിധിവരെ ഉപനിഷത്തുക്കളിൽ മുഴുവൻ വിവരിക്കുന്നത് അതാണ് കഥാരൂപത്തിൽ ചില ഉപനിഷത്തുക്കളിൽ വിവരിക്കുന്നതും അത് തന്നെയാണ് അതിന് ദ്വൈതഭാവമുണ്ട് അദ്വൈതഭാവമാണ് അവസാനത്തേത് അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ രസകരമായ ഒരാനന്ദമുണ്ടാകും അതിന് പറയുന്ന പേരാണ് ബ്രഹ്മാനന്ദം ശാശ്വതമായ സത്യം പരമമായ ബ്രഹ്മചൈതന്യമാണ് ഞാനും നിങ്ങളൊന്നും ഈ ഭൂമിയിൽ ശാശ്വതരല്ല ഞാനും നിങ്ങളൊന്നും ശാശ്വതരല്ലെങ്കിൽ പിന്നെ എന്തിനാ എം എയും ബി എയും എം ബി ബി എസും ഒക്കെ പഠിക്കാൻ പോകുന്നത് അതെല്ലാം പഠിക്കുമ്പോഴും ജീവിതമെന്ന യാഥാർത്ഥ്യത്തിൽ സുഖദുഃഖങ്ങളുണ്ടെന്നും ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും ഒരു ധർമ്മമുണ്ടെന്നും ആ ധർമ്മം അനുഷ്ഠിക്കാൻ ആവശ്യമായ അറിവ് ആവശ്യമാണെന്നും ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസത്തിനു മുമ്പ് നമുക്ക് ചെയ്തു തീർക്കാനുള്ള വ്യക്തിധർമ്മം കുടുംബധർമ്മം സമൂഹധർമ്മം രാഷ്ട്രധർമ്മം ഇത് ചെയ്തു തീർക്കാനുണ്ട് ഇതുപോലെ ഒരു നല്ല തോർത്തമുണ്ടെടുക്കുക ആ തോർത്തമുണ്ടിൽ ധാരാളം നൂലുകളുണ്ട് തലങ്ങും വിലങ്ങും നൂലുകളുണ്ട് ആ നൂലുകൾക്കെല്ലാം ഒരു ദൗത്യമുണ്ട് ഒരു നൂല് അതിനകത്തു നിന്നെടുത്ത് വലിച്ച് പുറത്തേക്ക് കളഞ്ഞാൽ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു കർത്തവ്യം കർമ്മം ധർമ്മം അനുഷ്ഠിക്കാൻ ജനിച്ചു കഴിഞ്ഞാൽ ആ കർമ്മം അനുഷ്ഠിക്കേണ്ട ദൗത്യം നിങ്ങളുടേതാണ് ഏത് കർമ്മം അച്ഛൻ എന്ന ധർമ്മമുണ്ട് ഭർത്താവ് എന്ന ധർമ്മമുണ്ട് മകൻ എന്ന ധർമ്മമുണ്ട് സഹോദരൻ എന്ന ധർമ്മമുണ്ട് പൗരൻ എന്ന ധർമ്മമുണ്ട് അയൽക്കാരൻ എന്ന ധർമ്മമുണ്ട് ഓഫീസർ എന്ന ധർമ്മമുണ്ട് അതുപോലെ രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വ്യക്തി എന്നുള്ള ധർമ്മമുണ്ട് അപ്പോൾ വ്യക്തിധർമ്മം കുടുംബധർമ്മം ഔദ്യോഗിക ധർമ്മം സമൂഹധർമ്മം രാഷ്ട്രധർമ്മം തുടങ്ങിയ ധർമ്മങ്ങൾ ഓരോ വ്യക്തിക്കും അനുഷ്ഠിക്കാൻ വേണ്ടി ഈശ്വരൻ തന്നിരിക്കുന്ന ചെവി കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ച് നാം എന്താ ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സന്തോഷകരമായിട്ട് നമ്മൾ ജീവിക്കുക മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കാം ഇതാണ് അപ്ലൈഡ് സ്പിരിച്വാലിറ്റി നമ്മൾ ജീവിക്കുക മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക അപ്പോൾ എത്ര കാലം ജീവിക്കുന്നു അറിഞ്ഞുകൂടാ ജീവിച്ചിരിക്കുന്നിടത്തോളം എങ്ങനെ ജീവിക്കണം അതറിയാം നന്മകൾ കേൾക്കുക നന്മകൾ കേൾപ്പിക്കുക നന്മകൾ കാണുക കാണിപ്പിക്കുക നന്മകൾ സംസാരിക്കുക സംസാരിപ്പിക്കുക നന്മകൾ ചിന്തിക്കുക ചിന്തിപ്പിക്കുക നന്മകൾ പ്രവർത്തിക്കുക നന്മകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള ആ പ്രാർത്ഥനകളാണ് ഈ പ്രഭാഷണ പരമ്പരയുടെ ആദ്യ ഭാഗങ്ങളിൽ ഞാൻ വിവരിച്ചത് അപ്പോൾ ഭാരതീയ ഈശ്വര സങ്കല്പത്തിൻ്റെ പരമമായ ലെവലിലെത്തുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അത് ഉപാസനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത ഭാരതീയ ഈശ്വര സങ്കല്പം എന്താണ് പ്രപഞ്ചപുരുഷ സങ്കല്പം എന്നാ പറയുക ഇതിനെങ്ങനെയാണെന്ന് വിവരിക്കാം ഈ പ്രപഞ്ചത്തെ മൊത്തം ഒന്ന് സിംബോളിക്കായിട്ട് പ്രസൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം സിംബോളിക്കായിട്ട് പ്രസൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പ്രതീകാത്മകമായി പ്രസൻറ്റ് ചെയ്തു എന്നർത്ഥം പ്രതീകാത്മകമായിട്ട് ഒരു ചെറിയ സാധനമെടുത്ത് ചിലപ്പോൾ ചില പൂജയൊക്കെ നടത്തുമ്പോൾ അറിയാം അവിടെ നാളികേരം വെച്ച് അതിലൊരു പൂ വെച്ച് ഇത് ഗണപതിയാണെന്ന് പറയും അപ്പോൾ നാളികേരം ഗണപതിയാണോ അല്ല ഗണപതി നാളികേരാണോ അല്ല പിന്നെ എങ്ങനെയാണ് ഈ നാളികേരത്തിന് ഗണപതിയുടെ പ്രതീകാത്മകമായിട്ട് ഈ നാളികേരത്തെ ഗണപതിയാക്കി വെച്ചു പ്രതീകാത്മകമായിട്ട് ഈശ്വരനെ വിളക്കായിട്ട് കണ്ടു പ്രതീകാത്മകമായിട്ട് ഈശ്വരനെ വിഗ്രഹരൂപത്തിൽ കണ്ടു പ്രതീകാത്മകമായി ഈശ്വര ചൈതന്യം ഭൂമിയിൽ നമ്മൾ കണ്ടു ഇത് പ്രതീകാത്മകമായിട്ട് അപ്പോൾ ഈ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ പ്രപഞ്ചപുരുഷ സങ്കല്പത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിന് രണ്ട് പ്രാവശ്യം നോബൽ സമ്മാനം കിട്ടിയ റോബർട്ട് ഹോയൽ എന്ന വ്യക്തി പറയാറുണ്ട് ദ കോസ്മിക് പേഴ്സൺ എന്ന് പറയാറുണ്ട് ദ കോസ്മിക് ഫോം ഇപ്പം എല്ലാവരും പറയാറുണ്ട് ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര പറയാറുണ്ട് മാക്സ്മുള്ളർ പറയാറുണ്ട് ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിച്ച റോബർട്ട് ഓപ്പൺ ഹീമർ പറയാറുണ്ട് അതുപോലെ തന്നെ ഹെയ്സൺബർഗ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരുന്നു ഷ്രൂഡിഞ്ചർ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് മാക്സ് പ്ലാങ്ക് ഇങ്ങനെ അതിപ്രഗത്ഭരായ അനവധി പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ അതുപോലെ ഭാരതത്തിൽ doctor E e C G Sudarshan അതുപോലെ ഇതേ രൂപത്തിനെ ഭംഗിയായിട്ട് വിവരിച്ചതാണ് ഡോക്ടർ രാധാകൃഷ്ണൻ സർവേപ്പള്ളി രാധാകൃഷ്ണൻ നമ്മുടെ പ്രസിഡൻ്റ് ആയിരുന്ന വ്യക്തി അപ്പോൾ ധാരാളം വ്യക്തികൾ ഭാരതത്തിലും ഭാരതത്തിന് പുറത്തും വിവേകാനന്ദനും അരവിന്ദ എല്ലാം അതിഗഹനമായിട്ട് അതിനെ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ പ്രതീകാത്മകമായി പ്രപഞ്ച പുരുഷ ചൈതന്യമായിട്ട് ഈ പ്രപഞ്ചത്തിലെ ഊർജത്തെ കാണാൻ ഭാരതീയർക്ക് സാധിച്ചിരുന്നു അതിനെ ഭാരതീയർ വിവരിച്ചിട്ടുണ്ട് ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വ ആകാരം അല്ലെങ്കിൽ വിശ്വ ആധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം എന്താർത്ഥം അർത്ഥം വിശ്വത്തിൻ്റെ ആകാരമാണ് അല്ലെങ്കിൽ വിശ്വത്തിൻ്റെ ആധാരമാണ് ഗഗന സദൃശം ആകാശത്തിന് തുല്യമായിട്ടുള്ള വിസ്തൃതിയാണുള്ളത് ഇത്ര ഭംഗിയായിട്ടാണ് വിവരിച്ചത് അതുപോലെ ഋഗ്വേദം യജുർവേദം സമവേദത്തിൽ പുരുഷ സൂക്തത്തിൽ വിവരിച്ചിട്ടുണ്ട് സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ട ദശാങ്കുലം ആയിരക്കണക്കിന് കണ്ണുകളും ആയിരക്കണക്കിന് കൈകളും ആയിരക്കണക്കിന് പാദങ്ങളുമുള്ള ആ ഉജ്ജ്വലമായ പുരുഷ ചൈതന്യ രൂപം പ്രപഞ്ച പുരുഷ ചൈതന്യ രൂപം അത് വേദത്തിൽ വിവരിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയിലും അത് തന്നെ വിവരിച്ചിട്ടുണ്ട് പതിനൊന്നാം അധ്യായം ദർശന യോഗാധ്യായം എന്ന് തന്നെ അറിയപ്പെടുന്നുണ്ട് ദിവി സൂര്യസഹസ്രസ്യ ഭവേദ് യുഗപതുത്തിത യതിബാ സദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മന എന്ന് ഭഗവത്ഗീതയിൽ വിശ്വരൂപത്തെ നോക്കിക്കൊണ്ട് അർജുനൻ പറയുന്നൊരു വരി ഇത് തന്നെയാണ് ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിച്ച സമയത്ത് റോബർട്ട് ഓപ്പൻ ഹീമർ പറഞ്ഞത് ആറ്റം ബോംബ് പൊട്ടുന്ന ആ ശബ്ദവും പ്രകാശവും കാണുമ്പോൾ ദിവി സൂര്യസഹസ്രസ്യ ഭവേദ് യുഗപതുത്തിത ആയിരക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചുയരുന്നത് പോലെ കാണുന്നു കൃഷ്ണ നിന്നെ ഞാൻ എന്ന് അർജുനൻ ഭഗവത്ഗീതയിൽ പറയുന്നു യതിബാ സദൃശീ ഭാസസ്തസ്യ മഹാത്മന ഈ അങ്ങയുടെ രൂപത്തിന് തുല്യമായി ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നും എനിക്ക് വിവരിക്കാൻ ഇല്ല ആ രൂപത്തിൻ്റെ അവസ്ഥ എന്താണ് നാ ആദ്യം നബ മദ്യം ന പുനസ്തവാദ്യം അതിന് തുടക്കം മദ്യം അല്ലെങ്കിൽ അവസാനം ഒന്നുമില്ലാത്ത ഒരു രൂപമാണ് the beginning point is not there the middle point is not there exactly like that end point is also not there അപ്പോൾ ന അന്ത്യം ന മദ്യം ന പുനസ്തവാദി തുടക്കവും മദ്യവും അവസാനവുമില്ലാത്ത ഒന്നിന് പറയുന്ന പേരെന്താണ് അനന്തം അനന്തൻ അതായത് അതിഗംഭീരമായിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും വിശ്വരൂപത്തിൻ്റെ ആ അവസ്ഥയിൽ അർജുനനോട് നോക്കിക്കോളാൻ പറഞ്ഞു നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിനക്കെന്നെ കാണാൻ സാധ്യമല്ലെന്നും പറഞ്ഞു ദിവ്യം ദദാമിതേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം നിനക്ക് സാധാരണ കണ്ടുകൊണ്ട് എന്നെ കാണാൻ സാധ്യമല്ല അതിനായിക്കൊണ്ട് ദിവ്യചക്ഷുഷു തരാം അർജുന അത് ഉപയോഗിച്ച് നീ അവിടെ നിന്ന് എന്നെ നോക്കുക അപ്പോൾ പ്രപഞ്ചപുരുഷ ചൈതന്യമായ ആ രൂപത്തെ നിനക്ക് കാണാൻ സാധിക്കും ഇതാണ് ശരിക്കും പ്രപഞ്ചത്തെ മൊത്തം ഈശ്വരനായി ഭാരതീയർ കണ്ടു നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റണ്ടോ ഒരു മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ എല്ലാ ഗോളങ്ങളും കാണാം എല്ലാ സെലസ്റ്റിയൽ ബോഡീസ് എല്ലാവിധത്തിലുള്ള നക്ഷത്രങ്ങൾ അനവധി ധൂമകേതുക്കൾ ദിവ്യാഭരണങ്ങളെപ്പോലെ പോലെ ഒരു മനുഷ്യ ശരീരത്തിൽ പ്രതീകാത്മകമായി കാണാൻ സാധിക്കാം ഇതിനേക്കാളും വലിയൊരു ബ്യൂട്ടിഫുൾ പിക്ചർ എവിടെയാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കാം അതാണ് ഭാരതീയരെ ദൃഷ്ടിഗോചരമാക്കാൻ വേണ്ടി പരമാത്മ ചൈതന്യത്തിന് ഒരു രൂപം നൽകിയതാണ് ആ രൂപമാണ് നമ്മൾ പറയുന്ന കോസ്മിക് പർസൺ കോസ്മിക് ഫോം അത് കോസ്മിക് ഫോം ഓഫ് എനർജി ആവാം cosmic form of the universe ആകാം അതാണ് ഈശ്വര ചൈതന്യമെങ്കിൽ നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഇവിടെ ഉത്തരമുണ്ട സൂര്യൻ എന്തുകൊണ്ടാണ് ദൈവമായത് ആ കോസ്മിക് ഫോമിൻ്റെ ഒരു പാർട്ടാണ് സൂര്യൻ കോസ്മിക് ഫോം ഈശ്വരനാണെങ്കിൽ അതിൻ്റെ പാർട്ട് ഈശ്വരനല്ലേ വായു എന്തുകൊണ്ടാണ് ദൈവത്തിന് തുല്യമായത് നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്നതാണ് വായു എങ്കിലും ആ വായു കോസ്മിക് ഫോമിൻ്റെ ഒരു പാർട്ടാണ് അതുകൊണ്ട് വായു ഈശ്വരനാണ് അതുപോലെ ഈ ഭൂമി എന്തുകൊണ്ടാണ് ഈശ്വര രൂപമായിട്ട് ഭൂമി ദേവിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കോസ്മിക് ഫോമിൻ്റെ ഒരു പാർട്ടാണ് ഭൂമി അതുകൊണ്ട് ഭൂമി ഈശ്വരനാണ് എന്തുകൊണ്ടാണ് മലകൾ ഈശ്വരനായത് മൗണ്ടൻസ് ഈശ്വരനായത് കോസ്മിക് ഫോമിൻ്റെ പാർട്ടാണ് ഭൂമി അതിൻ്റെ പാർട്ടാണ് മലകൾ അതുകൊണ്ട് മലകൾ ഈശ്വര തുല്യമായി എന്തുകൊണ്ടാണ് വൃക്ഷങ്ങൾ ഈശ്വരനായത് അതും ഇത് തന്നെ കോസ്മിക് ഫോമിൻ്റെ ഒരു പാർട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ബ്രഹ്മാമുരാരി ത്രിപുരാന്തകാരി ഭാനുശശി ഭൂമി സുതോ ബുധശ്ച ഗുരുശ്ച ശുക്രശ്ച ശനി രാഹുകേതവ കുർവന്തു സർവേ മമ സുപ്രഭാതം എല്ലാ ഗ്രഹങ്ങളിലും ഭാരതീയര് ഈശ്വര ചൈതന്യത്തെ കണ്ടു അതിൻ്റെ ഡയമീറ്റർ അറിയാം റൊട്ടേഷൻ അറിയാം റെവല്യൂഷൻ അറിയാം ഇതെല്ലാം വരാഹമിഹിരാചാര്യൻ പഞ്ചസിദ്ധാന്തിക എന്ന പുസ്തകത്തിൽ ഈ എല്ലാ ഗ്രഹങ്ങളുടെ ഡയമീറ്റർ നൽകിയിട്ടുണ്ട് അതിൻ്റെ റൊട്ടേഷൻ സ്പീഡ് നൽകിയിട്ടുണ്ട് അതിൻ്റെ റെവല്യൂഷൻ നൽകിയിട്ടുണ്ട് ഈ സെലസ്റ്റിയൽ ബോഡീസിൻ്റെ എല്ലാം റൊട്ടേഷനും റെവല്യൂഷനും അറിയാമായിരുന്നിട്ടും ഡയമീറ്റർ അറിയാമായിരുന്നിട്ടും അതിൻ്റെ ഡിക്ലിനേഷൻ അറിയാമായിരുന്നിട്ടും സയൻറ്റിഫിക് ആയിട്ടുള്ള സർവ അറിവുകളും ഉണ്ടായിരുന്നിട്ടും അതിനെ എന്തുകൊണ്ടാണ് ഭാരതീയർ ഈശ്വരനായിട്ട് കണക്കാക്കിയത് ഈശ്വര ചൈതന്യമുള്ളതായിട്ട് കണക്കാക്കിയത് ഒറ്റ കാരണം കോസ്മിക് ഫോമിൻ്റെ ഒരു പാർട്ടാണ് അതെല്ലാം പ്രപഞ്ചപുരുഷ ചൈതന്യം ഈശ്വര രൂപമായതുകൊണ്ട് അതിൻ്റെ സർവഘടകങ്ങളും ഭാരതീയർക്ക് ഈശ്വര ചൈതന്യമായി സൽ സർവമൃഗാദികളിലും ഈ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് എല്ലാ മൃഗങ്ങളെയും നമ്മൾ ആരാധിച്ചു നമ്മൾ പാമ്പിനെ ആരാധിച്ചു നമ്മൾ സിംഹത്തെ ആരാധിച്ചു പുലിയെയും കരടിയെയും പശുവിനെയും എലിയെയും മാടപ്രാവിനെയും എല്ലാത്തിലും പരമാത്മ ചൈതന്യത്തിൻ്റെ ഭാഗമായ ജീവാത്മ ചൈതന്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സർവ്വജീവജാലങ്ങളിലെയും ആരാധിച്ചത് സർവഗ്രഹങ്ങളെയും ആരാധിച്ചത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിച്ചത് അവയെല്ലാം ഈ പ്രപഞ്ചപുരുഷ ചൈതന്യത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് എന്നോർക്കുമ്പോൾ അവ ആരാധനാപാത്രങ്ങളാണ് എന്ന് മനസ്സിലാവും ഇത് നമ്മുടെ ബ്രഹ്മചൈതന്യത്തിന് താഴെയുള്ള പ്രപഞ്ചപുരുഷ ചൈതന്യം അടുത്ത നമുക്ക് വൈദിക ഈശ്വര സങ്കല്പത്തിലേക്ക് ഒന്ന് കടക്കാം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം നമസ്കാരം